സമാരാധ്യനായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകളെക്കുറിച്ച് Indian Institute of Scientific Heritage നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരകളിൽ ഭാരതീയ വിചാരധാരകളിൽ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും കടന്ന് ഉപനിഷത്തുക്കളെക്കുറിച്ചുള്ള ഇന്നത്തെ പ്രഭാഷണത്തിൽ കൃഷ്ണ യജുർവേദീയ വിഭാഗത്തിൽപ്പെടുന്ന മുപ്പത്തിരണ്ട് കുറിച്ച് സമഗ്രമായ ഒരു വിവരണമാണ് ഉദ്ദേശിക്കുന്നത് ഋഗ്വേദീയമായ ഉപനിഷത്തുക്കളെക്കുറിച്ചും ശുക്ലയജുർവേദീയ കുറിച്ചും കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ വിവരിക്കുകയുണ്ടായി കൃഷ്ണ യജുർവേദീയ ഉപനിഷത്തുക്കളുടെ शांति मंत्र ओम शन्नो मित्र शं वरुण शं नो भवत्मा शं न इंद्रो बृहस्पति शं नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायु त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव ब्रह्म वदिष्यामि हृदं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवदु वक्तारम् ॐ शान्तिः शान्तिः शान्तिः ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्तिः ശാന്തിः ശാന്തിः പ്രപഞ്ച ചൈതന്യത്തില് ആദിത്യന് മംഗളം സംഭവിക്കട്ടെ വരുണനും അര്യമാവിനും ഇന്ദ്രനും ബൃഹസ്പതിക്കും പ്രപഞ്ച ചൈതന്യത്തിന് ആധാരഭൂതമായ പ്രപഞ്ചപുരുഷനായ വിഷ്ണുവിനും ബ്രഹ്മാവിനും വായുവിനും അഗ്നിക്കും എല്ലാം മംഗളം സംഭവിക്കട്ടെ വായുദേവ അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ബ്രഹ്മം കാരണം ജീവചൈതന്യം നിലനിൽക്കുന്നത് അങ്ങയിലൂടെയാണ് അങ്ങയെ ഞങ്ങൾ പ്രത്യക്ഷ ബ്രഹ്മമായി പറയുന്നു അറിയുന്നു അത് സത്യമായി ഞങ്ങൾ പറയുന്നു സത്യം തന്നെ ആയിത്തീരട്ടെ അത് അത് അപ്രകാരം തന്നെയാണ് എന്നുള്ളതാണ് സത്യം അതിനാൽ വായുദേവ ഞങ്ങളുടെ പ്രണാമം സ്വീകരിച്ച് പ്രപഞ്ചത്തിൽ ശാന്തിയെയും സമാധാനത്തെയും അരുളി ചെയ്ത് നൽകിയാലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാകട്ടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരാകട്ടെ ഒരുമിച്ച് വർത്തിക്കുന്നവരും കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുന്നവരുമാകട്ടെ അപ്രകാരം ഞങ്ങൾ ചൈതന്യവത്തായ ഒരു കർമ്മമണ്ഡലത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി തീരട്ടെ പരസ്പരം ഞങ്ങൾ തമ്മിൽ ഒരു വിദ്വേഷവും ഇല്ലാത്തവരായി തീരട്ടെ അപ്രകാരം ഈ പ്രപഞ്ചത്തിലും ഭൂമിയിലും ശാന്തി നിലനിൽക്കട്ടെ ഈ ശാന്തി മന്ത്രത്തിലൂടെയാണ് മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കൾ അടങ്ങുന്ന കൃഷ്ണ യജുർവേദീയ വിഭാഗം ഉപനിഷത്തുക്കൾ വായിക്കുവാനും പഠിക്കുവാനും തുടങ്ങേണ്ടത് ഉപനിഷത്തുക്കൾ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത ഈ എട്ട് പ്രകൃതികളെക്കുറിച്ച് പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണനും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം കുറിച്ച് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതത്തിലുണ്ടായിരുന്ന നമ്മുടെ പൂർവ്വപിതാമഹന്മാരുടെ മസ്തിഷ്കത്തിൽ വർത്തിച്ചിരുന്ന വിശകലനത്തിലൂടെ ശാസ്ത്രചിന്താധാരകളിലൂടെ അവരിൽ വർത്തിച്ചിരുന്ന ആ വീക്ഷണം വിവരിക്കുകയാണ് ഈ ഉപനിഷത്തുക്കളെല്ലാം ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ രണ്ട് ഉപനിഷത്തുക്കളുമായി ബന്ധപ്പെട്ട പ്രഭാഷണത്തിൽ വിവരിക്കുകയുണ്ടായി കൃഷ്ണ യജുർവേദീയ ശാഖകളിൽപ്പെട്ട അനവധി വേദം ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട് ആ വേദഗ്രന്ഥങ്ങൾ രചിക്കുകയോ അനുശാസിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഋഷിവര്യന്മാരുടെ കുലത്തിൽ ജനിച്ച സർവരും പഠിക്കേണ്ട മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കളാണ് ഇവിടെ ഇന്ന് വിവരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഉപനിഷത്ത് പ്രസിദ്ധമായ കടോപനിഷത്താണ് നചികേതസിൻ്റെ ചരിത്രം ഇവിടെ വിവരിക്കപ്പെടുന്നു പണ്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന യുക്തിസഹജമായ ശാസ്ത്രീയ വീക്ഷണം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ബി സി മൂവായിരത്തി അഞ്ഞൂറിനപ്പുറം രചിച്ചിരിക്കുന്ന അത്യുജ്വലമായ കടോപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് സ്വന്തം അച്ഛൻ വാജശ്രവസ് വിശ്വജിത്ത് എന്ന യാഗം നടത്തി അതിന്റെ അന്ത്യത്തിൽ അനവധി പാവപ്പെട്ടവർക്കും ബ്രാഹ്മണർക്കും സ്വന്തം രാജ്യത്തിലുണ്ടായിരുന്നവർക്കും എല്ലാം ദാനധർമാദികൾ നടത്തിയപ്പോൾ എല്ലുന്തിയ വളരെ വയസ്സായ കുറെ പശുക്കളെയും പശുദ്ധാനം നടത്തുകയുണ്ടായി ഇത് കണ്ട് വിദ്വേഷത്തോടുകൂടി എട്ടു വയസ്സായ മകൻ നചികേത സച്ചനോട് ചോദിക്കുന്നു ഇത്രയും മോശമായ ദാനം നടത്താൻ വിഷമം തോന്നാത്ത അങ്ങക്ക് വിശ്വജിത്ത് യാഗത്തിന്റെ പ്രതാപം നിലനിർത്താൻ വേണ്ടി അങ്ങ് ആരെയും എപ്പോഴും ദാനം ചെയ്യാൻ സന്നദ്ധനാകുമെങ്കിൽ എന്നെ കീർത്തിക്ക് വേണ്ടി അങ്ങ് ആരാ ആർക്കായിരിക്കും ദാനം ചെയ്യുക കൂടി അച്ഛൻ പറഞ്ഞു അത്രേ നിന്നെ ഞാൻ ദാനം ചെയ്യുന്നത് യമധർമ്മ രാജാവിനാണെന്ന് പക്ഷെ അച്ഛൻ്റെ പാപഭംഗിലമായ കൈയുകൊണ്ട് എന്നെ യമധർമ്മ രാജാവിന് ദാനം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ തനിയെ ധർമ്മരാജ സന്നിധിയിലേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്ന ഭാഗമാണ് കടോപനിഷത്തിലെ ഒന്നാം അധ്യായമായി വരുന്നത് ഈ നചികേതസ് യമധർമ്മരാജാവിൻ്റെ അടുത്തു ചെന്നു അത്രേ അവിടെ ചെന്ന് ആത്മജ്ഞാനത്തിൻ്റെ മാർഗം ചോദിച്ചു യഥാർത്ഥത്തിൽ സന്തോഷവാനായിരുന്നു എങ്കിൽ പോലും അത്ഭുതത്തോടുകൂടി യമധർമ്മരാജാവ് നചികേതസിനോട് പറഞ്ഞു ഇതൊന്നും പഠിക്കേണ്ട സമയമായില്ല നീ പോയി ലോക ഭൗതിക സുഖങ്ങളും ഗുണങ്ങളുമെല്ലാം അറിഞ്ഞു തിരിച്ചു വരാൻ അതിലൊന്നും കീഴ്പ്പെടാതെ ഈ പ്രപഞ്ച ചൈതന്യത്തിന് ആധാരഭൂതമായ മഹത് ബുദ്ധിക്കും മനസ്സിനും അചഞ്ചലമായ ജ്ഞാനം നൽകുന്ന ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ മതിയാവൂ എന്ന നചികേതസിൻ്റെ അപേക്ഷയനുസരിച്ച് ധർമ്മരാജാവ് ശരീരത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ശരീരത്തെ രഥമെന്നും അതിൻ്റെ ഉടമസ്ഥനാണ് ആത്മാവെന്നും ശരീരമാകുന്ന രഥത്തിൻ്റെ തേരാളിയാണ് ബുദ്ധിയെന്നും ശരീരമാകുന്ന രഥം ഏത് കുതിരകളാലാണോ നയിക്കപ്പെടുന്നത് അവ ഇന്ദ്രിയങ്ങളാണെന്നും വിവരിക്കുന്നു ചരാചരങ്ങളെ നിയന്ത്രിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അംശമായ ആത്മചൈതന്യമാണെന്നും മനോനിയന്ത്രണത്തിലൂടെ മാത്രമേ ആ പ്രപഞ്ച ചൈതന്യത്തെ വീക്ഷിക്കുവാൻ സാധിക്കൂ എന്നും അതിന് നിത്യതപസ് ആവശ്യമാണെന്നും യമധർമ്മരാജാവ് വിവരിക്കുന്നു അഗ്നിയെയും വായുവിനെയും ശരീരത്തിൽ അവയ്ക്കുള്ള ബന്ധത്തെയും പ്രത്യേക രീതിയിലുള്ള ഭാഗത്തെയും വിവരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് ആധാരമായ ബ്രഹ്മചൈതന്യത്തെ കുറിച്ച് യമധർമ്മരാജാവ് ആത്മീയ ഉപദേശ രൂപത്തിൽ ശാസ്ത്രീയമായി തന്നെ നചികേതസിന് ഉപദേശിക്കുന്നതാണ് കഠോപനിഷത്തിലെ വിഷയം രണ്ടാമത്തെ ഉപനിഷത്ത് തൈത്തരീയ ഉപനിഷത്താണ് കൃഷ്ണ യജുർവേദത്തിന്റെ തൈത്തരീയ ആരണ്യകത്തിന്റെ ഭാഗമാണ് തൈത്തരീയ ഉപനിഷത്ത് ഇതിലെ ശിക്ഷാവല്ലി എന്നും ബ്രഹ്മാനന്ദവല്ലി എന്നും ഭൃഗുവല്ലി എന്നും അറിയപ്പെടുന്ന മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇതിൽ വേദം പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും വേദത്തിന്റെ സന്ദേശം എന്താണെന്നും ഓംകാരത്തിന്റെ മഹത്വവും ഓംകാരവും വേദവും നിത്യവും പ്രാർത്ഥി പ്രാർത്ഥനാരൂപത്തിൽ ചൊല്ലുന്നത് കൊണ്ടുണ്ടാകാവുന്ന സുഖദുഃഖങ്ങൾ എന്തെല്ലാമാണെന്നും നിരന്തരം വിവരിക്കുന്ന ഒന്നാമത്തെ ശിക്ഷാവല്ലി ഇതിൽ തുടർച്ചയായുള്ള വിവരണങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും വേദജ്ഞന്റെ കർത്തവ്യങ്ങളും വേദം അഭ്യസിക്കുന്ന ഗുരുവിന്റെ മഹത്വവും വേദം അഭ്യസിപ്പിക്കുവാൻ വേണ്ടി വരുന്ന യാചനാരൂപത്തിൽ വരുന്ന ശിഷ്യന്റെ ക്വാളിഫിക്കേഷൻസും എല്ലാം ഇവിടെ വിവരിക്കുന്നുണ്ട് ബ്രഹ്മാനന്ദ വല്ലിയില് ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് അന്നത്തിന്റെ ബ്രഹ്മരൂപത്തെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് പ്രാണനെക്കുറിച്ച് പ്രാണമയ കോശത്തെക്കുറിച്ച് മനോന്മയ കോശത്തെക്കുറിച്ച് എല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഗന്ധർവന്മാർക്കും പിതൃക്കൾക്കും ദേവന്മാർക്കുമെല്ലാം ലഭിക്കുന്ന ബ്രഹ്മാനന്ദം എന്താണെന്നും വിവരിക്കുന്നു മനുഷ്യന് ബ്രഹ്മാനന്ദം ലഭിക്കാൻ എത്രത്തോളം വർഷത്തെ കഠിന തപസ് ആവശ്യമാണെന്നും ഇവിടെ വിവരിക്കുന്നുണ്ട് ബ്രഹ്മപദവി മനസ്സിനകത്ത് ബ്രഹ്മചൈതന്യത്തിന്റെ അംശം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ബ്രഹ്മപദം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഇവിടെ വിവരിക്കുന്നുണ്ട് മൂന്നാമത്തെ ഉപനിഷത്ത് ബ്രഹ്മ ഉപനിഷത്താണ് കുറിച്ച് തന്നെ ബ്രഹ്മാണ്ടം ബ്രഹ്മവൈവർത്തം എന്നെല്ലാം പറയുന്ന പ്രപഞ്ച ചൈതന്യത്തിന്റെ സമഗ്രമായ ആ ചൈതന്യത്തെ ചൈതന്യത്തെക്കുറിച്ച് അതിൻ്റെ പ്രാണതത്വങ്ങൾ ആത്മതത്വങ്ങൾ പ്രാണനും ആത്മാവും ബ്രഹ്മാവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം ഇത് സർവജീവജാലകങ്ങളിലും ഉരകത്തിലും പക്ഷിയിലും മനുഷ്യനിലും അതുപോലെ തന്നെ സസ്യലതാദികളിലും എപ്രകാരം വർദ്ധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണം ബ്രഹ്മചൈതന്യം എപ്രകാരമാണ് ത്രിമൂർത്തികളിൽ വിവരിക്കപ്പെടുന്നത് എന്നുള്ളതും ഒന്നാം ഭാഗത്തിൽ വിവരിക്കുന്നു ഋഷികളും ദേവതകളും പ്രാണനുമെല്ലാം കുടികൊള്ളുന്ന ഹൃദയത്തെ ബ്രഹ്മ ഉപനിഷത്ത് അത്യുജ്വലമായി വിവരിക്കുന്നു ഹൃദയം എന്ന ശരീരാവയവത്തെ അത്യന്താധുനിക വൈദ്യന്മാര് ഡോക്ടർമാര് കാണുന്നത് പോലെ തന്നെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഋഷിവര്യന്മാർ എപ്രകാരമാണ് അതിനെ ദർശിച്ചത് എന്നും വിവരിക്കുന്നുണ്ട് സത്യത്തിൽ ഹൃദയം എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും പതിനാറ് പ്രാവശ്യം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാകുമ്പോഴാണ് ഹൃദയത്തിൽ ഈശ്വര ചൈതന്യം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അടുത്തത് കൈവല്യ ഉപനിഷത്താണ് കൃഷ്ണ യജുർവേദീയമായ കൈവല്യ ഉപനിഷത്തില് ബ്രഹ്മദർശനം പ്രപഞ്ച ചൈതന്യത്തിന്റെ ദർശനം എപ്രകാരമാണ് സാധിക്കുന്നത് എന്നതും അപ്രകാരം പ്രപഞ്ച ചൈതന്യ ദർശനം ലഭിച്ച ഋഷിവര്യന് എപ്രകാരമുള്ള അവസ്ഥയിലാണ് വർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും വിവരിക്കുന്നു ശിവനെക്കുറിച്ചും ബ്രഹ്മാവിനെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും ഇന്ദ്രനെക്കുറിച്ചും പ്രാണനെക്കുറിച്ചും അഗ്നിയെക്കുറിച്ചും ചന്ദ്രരൂപത്തിലുള്ള ചൈതന്യത്തെക്കുറിച്ചും സൂര്യനിൽ വർത്തിക്കുന്നതായ ചൈതന്യത്തെക്കുറിച്ചും എല്ലാം വിവരിച്ചതിന് ശേഷം ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥയിൽ വർത്തിക്കുന്ന അതിൻ്റെ വിവേചനവും വികാരവും വിചാരവും അളക്കുവാൻ സാധിക്കുന്ന കേവലമായ അവസ്ഥയിലേക്ക് ഉയരുന്ന ഒരു ബ്രഹ്മജ്ഞാനി എപ്രകാരമാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൈവല്യോപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ശതരുദ്ര മഹത്വം രുദ്രൻ്റെ മഹേശ്വരൻ്റെ ജ്ഞാനം ലഭിച്ചവൻ രുദ്രതത്വങ്ങൾ അറിഞ്ഞവൻ രുദ്രോപാസന നടത്തിയവൻ എപ്രകാരമാണ് ജ്ഞാനിയായി തീരുന്നത് എന്ന വിവരണവും ശിവപ്രസാദത്തിലൂടെ കൈവല്യ പദവിയിലേക്ക് ഉയരുവാൻ സാധിക്കുന്നത് എപ്രകാരമാണെന്നും കൈവല്യ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അടുത്തത് ശ്വേതാശ്വേതര ഉപനിഷത്ത് ശ്വേതം വെളുത്തത് ശ്വേതരം വെളുപ്പല്ലാത്ത മറ്റുള്ളത് എപ്രകാരമാണോ ഈ പേര് വന്നത് എന്ന് വ്യക്തമല്ല ഏതായാലും സർവതും ഉൾക്കൊള്ളുന്ന എന്നർത്ഥം വരുന്ന ശ്വേതാശ്വേതര ഉപനിഷത്തില് ജ്ഞാനം ഭക്തി കർമ്മം ദ്വൈത അദ്വൈത ദർശനം വിജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് ബ്രഹ്മതത്വത്തെക്കുറിച്ച് സുഖദുഃഖങ്ങൾക്കുള്ള കാരണങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നു മറ്റ് ഉപനിഷത്തുക്കളിൽ ഇല്ലാത്ത ചില വിഷയങ്ങളെക്കുറിച്ച് അഗാധമായ വിവരണം ശ്വേതാശ്വേതര ഉപനിഷത്തിൽ കാണാം സമയം പ്രകൃതി ചേതന ഊർജം ബുദ്ധി ആത്മാവ് ബ്രഹ്മപ്രകാശം മനസ്സിൻ്റെ നിയന്ത്രണം ധ്യാനത്തിൻ്റെ മഹത്വം ശ്വാസവും ശരീരവും ഇന്ദ്രിയങ്ങളും തമ്മിൽ ബന്ധം അതുപോലെ തന്നെ രുദ്ര ഉപാസന ഇവയെല്ലാം ശ്വേതാശ്വേതര ഉപനിഷത്തില് സുദീർഘമായ വിവരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ബ്രഹ്മത്തിൻ്റെ അസ്തിത്വം വായുവിലും ആകാശത്തിലും മനുഷ്യനിലും പക്ഷികളിലും ചിത്രശലഭത്തിലും മേഘത്തിലും കാലത്തിലും കടലിലും അന്തരീക്ഷത്തിലും ഓരോ വർണ്ണത്തിലും പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്ന ഒരു സന്ദേശമുണ്ട് ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ അടിസ്ഥാന തത്വമായ ബ്രഹ്മസങ്കല്പത്തിൽ ഇവയെല്ലാം പെടുന്നു എങ്കിൽ ഇവയിലെല്ലാം ഉൾക്കൊള്ളുന്ന എനർജി ദ എൻട്രോപ്പി കൺസെപ്റ്റ് എന്ന അത്യന്താധുനിക ശാസ്ത്രം പറയുന്ന ആ ഊർജ ചൈതന്യം സ്വബോധമുള്ള ഊർജ ചൈതന്യം വാസനയും അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്സും സെൽഫ് അവയർനെസ്സും ഉള്ള ആ ചൈതന്യത്തെക്കുറിച്ചാണ് ഭാരതീയർ ബ്രഹ്മം എന്ന സങ്കല്പത്തിലൂടെ വിവരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്വേതാശ്വേതര ഉപനിഷത്തിലൂടെ ചലിക്കുമ്പോൾ അത് വ്യക്തമാകുന്നതായിരിക്കും ഈശ്വര ചൈതന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ വസ്തുക്കളുടെയും ശോഭയെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ചലനത്തെക്കുറിച്ചും ഭൗതികവും അതുപോലെ തന്നെ ഭൗതികമല്ലാത്തതുമായ ഗുണങ്ങളെക്കുറിച്ചും അവസാന ഭാഗത്തിൽ ശ്വേതാശ്വേതര ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അടുത്ത ഉപനിഷത്തില് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച അതിവ്യക്തമായ രീതിയിൽ അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ പ്രത്യക്ഷാനുഭവവും ഭാരതീയ ചിന്താധാരയുടെ തത്വശാസ്ത്രവും സമഞ്ജസപ്പെടുത്തിക്കൊണ്ടാണ് ആറാമത്തെ ഗർഭോപനിഷത്തിൽ വിവരിച്ചിരിക്കുന്നത് പൃഥിവി അപ് തേജ വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഗർഭോപനിഷത്തിലാണ് അതുപോലെ തന്നെ മധുരം തുടങ്ങിയ മധുരം ലവണം തിക്തം അമ്ളം കടുകം തുടങ്ങിയ ഷഡ് രസങ്ങളെയും ധാതുക്കളെയും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് വിവരിക്കുന്നതിന് മുൻപ് ഗർഭോപനിഷത്തിൽ വിവരിക്കുന്നു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒന്നാമത്തെ രാത്രിയിലെ സംയോഗം പതിനഞ്ചാം ദിവസം പിണ്ടരൂപത്തിൽ വരുന്നത് ശരീരത്തിൻ്റെയും ഉടലിൻ്റെയും വ്യക്തമായ രൂപം ഉണ്ടാകുന്നത് രണ്ടാമത്തെ മാസമാണെന്നും പാദപ്രദേശം മൂന്നാമത്തെ മാസവും ജഡര കടീഭാഗങ്ങൾ നാലാം മാസവും പൃഷ്ഠം അഞ്ചാം മാസവും കണ്ണ് മൂക്ക് ചെവി എന്നിവ ആറാം മാസത്തിൽ പ്രകടമാകുന്നു എന്നുള്ളതും പൂർണ്ണരൂപം എട്ടാം മാസത്തിൽ എത്തുന്നു എന്നും പിന്നീട് പൂർണ്ണ ധ്യാനനിരതനായി ആ ശിശു ഒൻപതാം മാസം അമ്മയുടെ ഗർഭത്തിൽ വർത്തിക്കുന്നു എന്നും സർവലക്ഷണ സമ്പൂർണനായി പൂർവജന്മസ്മരണയോടുകൂടി സ്ഥിതി ചെയ്യുന്നതാണ് പത്താം മാസമെന്നും ഗർഭോപനിഷത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറിച്ചും ആ കുട്ടിയുടെ തപസ് ഗർഭത്തിലുള്ള തപസ്സിനെ ഋഷിവര്യൻ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്നതിനോട് ഉപമിച്ചുകൊണ്ടുള്ള വിവരണമാണ് അന്ത്യഭാഗത്തിൽ ഗർഭോപനിഷത്തിൽ നൽകുന്നത് അടുത്ത ഉപനിഷത്ത് നാരായണ ഉപനിഷത്ത് നാരായണ ഉപനിഷത്തെന്നും മഹാനാരായണ ഉപനിഷത്തെന്നുള്ളതും ഒരു ഉപനിഷത്താണ് എന്ന അഭിപ്രായമുണ്ട് പക്ഷേ രണ്ട് വ്യക്തമായ ഉപനിഷത്തുക്കളും ഇന്ന് ലഭ്യമാണ് ശ്രീ ശ്രീമൻ നാരായണന്റെ സർവചരാചരങ്ങളിലുമുള്ള സാന്നിധ്യത്തെക്കുറിച്ച് ഉത്ഭവത്തെക്കുറിച്ച് പഞ്ചപ്രാണനെയും രുദ്രനെയും ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും പ്രജാപതിയെയും പന്ത്രണ്ട് ആദിത്യന്മാരെയും വസുക്കളെയും വേദങ്ങളെയും നാരായണ രൂപത്തിലുള്ള പ്രപഞ്ചപുരുഷൻ എപ്രകാരമാണോ സ്വായത്തമാക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരണവും വിഷ്ണു പദപ്രാപ്തി എന്താണെന്നും ഭൗതികവും ആത്മീയമായ സുഖങ്ങൾ അനുഭവിക്കാൻ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ജ്ഞാനലബ്ധിയെക്കുറിച്ചുമാണ് നാരായണ ഉപനിഷത്തിൽ വിവരിക്കുന്നത് മഹാനാരായണ ഉപനിഷത്തില് എൺപത് അധ്യായങ്ങളുണ്ട് വൈദിക ദേവന്മാരുടെ വേദസ്തുതികളാണ് മഹാനാരായണ ഉപനിഷത്തില് പൂർണ്ണമായും നൽകിയിരിക്കുന്നത് ശ്രുതിയോടുകൂടി വേദമന്ത്രങ്ങളെ വ്യക്തമായ ഭാഷയിൽ നിർവചിച്ചുകൊണ്ട് സമഗ്രമായ വേദങ്ങളിൽ നിന്നും അതായത് ഋഗ്വേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നും സാമവേദത്തിൽ നിന്നും അഥർവവേദത്തിൽ നിന്നും മന്ത്രങ്ങളെ കടമെടുത്ത് മന്ത്രങ്ങളെ വിവരിച്ച് അഗ്നിയും ദുർഗാദേവിയും വേദത്തിലെ ഹവനമന്ത്രങ്ങളും യജുർവേദത്തിലെയും ഋഗ്വേദത്തിലെയും ആദിത്യ രുദ്ര അഗ്നി ജല ഓങ്കാര സ്തുതികളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും യാഗദ്രവ്യങ്ങളെക്കുറിച്ചും മനുഷ്യ ശരീരത്തെ ഒരു യജ്ഞശാലയോട് ഉപമിച്ചും കൊണ്ടാണ് എട്ടാമത്തെ ഉപനിഷത്ത് വിവരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ മാറിടം യജ്ഞസ്ഥലമായും കേശം ദർഭയായും അതുപോലെ തന്നെ മനുഷ്യ ശിരസിലെ ജഡ വേദമായും ഹൃദയത്തെ ഹവനാഗ്നിയായും ആഗ്രഹങ്ങളെ നെയ്യായും കോപത്തെ യാഗപശുവായും സമ്പത്തിനെ ദക്ഷിണയായും വാക്കിനെ ഹോതാവായും ശ്വാസത്തെ ഉദ്ഘാതാവ് എന്ന പാട്ടുകാരനായും കാഴ്ചയെ അദ്വര്യു എന്ന പുരോഹിതനായും വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മനസ്സിനെ ബ്രഹ്മൻ എന്ന പുരോഹിതനായും ജീവിത ദൈർഘ്യം അഥവാ ആയുസ്സിനെ യാഗത്തിന്റെ വ്രതമായും ഭക്ഷണത്തെ ഹവിസായും മഹാജലത്തെ സോമരസമായും വിവരിക്കുമ്പോൾ അതിപുരാതനമായ ഋഷിവര്യൻ എത്രത്തോളം അത്യുജ്വലനായ മഹാകവിയും മഹാവേദജ്ഞാനിയും ഭൗതികവാദിയും ആത്മീയവാദിയും ആയിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ് ഒരു യാഗത്തെക്കുറിച്ച് മുദ്രാവാക്യം വിളിച്ച യുക്തിവാദികൾ പഴയ കാട്ടുജാതിക്കാരുടെ കൂക്കിവിളിയായിരുന്നു വേദം എന്ന് പറയുമ്പോൾ അവരുടെ പ്രപഞ്ച ചൈതന്യത്തെ കണ്ട് ഭയന്ന് വിറച്ച ശബ്ദമായിരുന്നു വേദങ്ങളുടെ ശ്രുതി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയര് പ്രപഞ്ച ചൈതന്യത്തെ എപ്രകാരമാണ് കണ്ടിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഈ ഉപനിഷത്തിലൂടെ കടന്നുപോയാൽ മതിയാകും മഹാനാരായണ ഉപനിഷത്താണ് ഭാരതീയ ചിന്താധാരയിൽ അടിസ്ഥാന ഈശ്വര സങ്കല്പമായ ണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിശിതോസ്യ ജന്തോ അണുവിലും മഹത്തായ പ്രപഞ്ചത്തിലും ജീവചൈതന്യത്തിന്റെ രൂപത്തിൽ സർവ്വജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യമാണ് ഭാരതീയരുടെ ഈശ്വചൈതന്യം എന്ന് വിവരിക്കുന്ന മഹാ ഉപനിഷത്ത് അടുത്ത ഉപനിഷത്ത് അമൃതബിന്ദു ഉപനിഷത്ത് യോഗ വിഷയങ്ങളെക്കുറിച്ച് ധ്യാനത്തെക്കുറിച്ച് മനസ്സിനെക്കുറിച്ച് മനസ്സിൻ്റെ വിഷയത്തോടുള്ള ആസക്തിയെക്കുറിച്ച് ഓംകാരത്തെക്കുറിച്ച് ബ്രഹ്മജ്ഞാന പ്രാപ്തിയെക്കുറിച്ച് ത്യാഗത്തിലൂടെ ജീവിതം സന്തുഷ്ടമാക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ച് മരണ സമയം കഴിഞ്ഞാൽ ഈ ശരീരം മണ്ണിനോട് ചേരാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജന്മം ലഭിച്ചതിൻ്റെ മഹത്വവും ഭൂമിയിൽ ജീവിച്ചതിൻ്റെ അനുഭവങ്ങളും വേദം പഠിച്ച് വേദജ്ഞാനം സമ്പാദിച്ചതിൻ്റെ മഹത്വവും ഉള്ളതായ മനുഷ്യൻ്റെ അത്യുജ്വലമായ മഹത്വത്തെക്കുറിച്ചും അതില്ലാത്തവന് നഷ്ടപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചുമാണ് ഇതിൽ വിവരിക്കുന്നത് അടുത്ത ഉപനിഷത്ത് നാദ ഉപനിഷത്ത് വെറും മുപ്പത്തിയെട്ട് വരികൾ മാത്രമുള്ള ഒരു ഉപനിഷത്താണ് ഇത് യോഗിയുടെ ബ്രഹ്മജ്ഞാന പ്രാപ്തി തന്നെയാണ് ഇതിലെയും വിഷയം ഓംകാരം എന്നുള്ളത് രഥം ധ്യാനമാർഗത്തിലൂടെ മഹാവിഷ്ണുവിനെ സാരഥിയാക്കി രുദ്രനെ പൂജ നടത്തി ബ്രഹ്മലോകം ലക്ഷ്യമാക്കി പ്രയാണം നടത്തി പ്രത്യാഹാരം ധ്യാനം പ്രാണായാമം ധാരണ സമാധി എന്ന ഷഡ് അംഗങ്ങളോട് കൂടിയുള്ള യോഗചര്യയിലൂടെ രുചിര രേചക പൂരക തുടങ്ങിയ പ്രത്യേക രീതിയിലുള്ള പ്രാണായാമത്തിലൂടെ ധ്യാനം ധാരണ സമാധി എന്ന അഷ്ടാംഗത്തിലൂടെ സുദീർഘമായ യോഗചര്യയുടെ വിവരണത്തിലൂടെ അവ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ഒരു യോഗിയുടെ ജീവിത ലക്ഷ്യവും മാർഗവും എന്ന് വിവരിക്കുന്ന അമൃതനാഥ ഉപനിഷത്തിൽ ഓംകാരത്തെക്കുറിച്ചും കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിക്കുന്നതിനെക്കുറിച്ചും അതിനുള്ള നിരന്തര സാധനയെക്കുറിച്ചും അപ്രകാരമുള്ള ആചാരത്തിൽ അനുഷ്ഠിക്കേണ്ട ചൊല്ലേണ്ടതായ മന്ത്രങ്ങളെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുന്നു കൂടാതെ പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിയെക്കുറിച്ചും അപ്പിനെക്കുറിച്ചും ഉള്ള വിവരണവും അമൃതനാഥ ഉപനിഷത്തിൽ നൽകിയിട്ടുണ്ട് പതിനൊന്നാമത്തെ ഉപനിഷത്ത് രുദ്ര ഉപനിഷത്ത് വളരെ ചെറിയ ഒരു ഉപനിഷത്താണ് ഇത് കാലാഗ്നി രൂപനായ ശിവൻ ത്രിപുണ്ഡ്രവിധിയെക്കുറിച്ച് സനൽകുമാരൻ എന്ന ഋഷിയോട് വിവരിക്കുന്നതാണ് കാലാഗ്നി രുദ്ര ഉപനിഷത്ത് ഭസ്മത്തിൻ്റെ ഘടനയാണ് പ്രധാന വിഷയം രുദ്ര ശിവ ഉപാസകരണിയുന്ന ധരിക്കുന്ന ഭസ്മത്തിൻ്റെ അഗ്നിമയത്തെക്കുറിച്ചും വായുമയത്തെക്കുറിച്ചും ജലമയത്തെക്കുറിച്ചും പൃഥ്വീമയത്തെക്കുറിച്ചും മേഘമയത്തെക്കുറിച്ചും മോക്ഷപ്രാപ്തിക്കായിട്ട് ഭസ്മലേപനം നടത്തുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഈ ഉപനിഷത്തിൽ വിവരിക്കുന്നു ഭസ്മധാരണം നടത്തേണ്ട ആചാരത്തെക്കുറിച്ചും ശിവൻ തന്നെ സനൽകുമാരനോട് വിവരിക്കുന്ന രൂപത്തിലാണ് ഈ ഉപനിഷത്ത് എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ഉപനിഷത്ത് ക്ഷുരിക ഉപനിഷത്ത് സാധാരണയായി ആരും കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു പേരാണ് ക്ഷുരിക ഉപനിഷത്ത് കത്രിക ഉപനിഷത്ത് എന്ന് വേണമെങ്കിൽ പറയാം സംസാര ബന്ധങ്ങളെ ആവശ്യമില്ലാത്ത over ambition over attachment over anger over fear എന്നെല്ലാം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ആ അറ്റാച്ച്മെന്റുകളെല്ലാം തന്നെ കത്രിക ഉപയോഗിച്ച് മുറിച്ച് കളഞ്ഞ് പ്രാണായാമം ചെയ്ത് യോഗവിദ്യയിലൂടെ ഇന്ദ്രിയ നിഗ്രഹം വരുത്തി മനോനിയന്ത്രണത്തിലൂടെ യമനിയമ പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി എന്ന അഷ്ടാംഗത്തിലൂടെ എപ്രകാരമാണോ സുഷിപ്ന നാഡിയെ ഉത്തേജിപ്പിക്കേണ്ടത് എപ്രകാരമാണോ കുണ്ടലിനിയെ ഉത്തേജിപ്പിച്ച് ഭൗതികവും ആത്മീയവുമായ സിദ്ധികൾ കൈവരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ് യോഗചര്യയെക്കുറിച്ച് വിവരിക്കുന്ന കൃഷ്ണ കൃഷ്ണയജുർവേദീയമായ പന്ത്രണ്ടാമത്തെ ക്ഷുരിക ഉപനിഷത്ത് യോഗിയെക്കുറിച്ചും യോഗിയുടെ നിരന്തര ഉപാസനയിലൂടെ ബ്രഹ്മചൈതന്യം ദർശനമാകുന്നതിനെക്കുറിച്ചുമാണ് ഇതിൽ വിവരിക്കുന്നത് പതിമൂന്നാമത്തെ ഉപനിഷത്ത് സർവസാര ഉപനിഷത്ത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ ഉപനിഷത്ത് വിവരിച്ചിരിക്കുന്നത് ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥകളെ കുറിച്ച് വ്യക്തമായ ആധുനിക ശാസ്ത്രം വിവരിക്കുന്ന തരത്തിലുള്ള ഒരു വിവരണം സർവസാര ഉപനിഷത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും സംസാര ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ജ്ഞാനമാർഗങ്ങളായ വിദ്യ അവിദ്യ vidya is spiritual knowledge avidya is the scientific knowledge just like it is explained in Ishavasya Upanishad ജാഗ്രത് സ്വപ്ന സുഷുപ്ത അവസ്ഥകളിൽ മനസ്സിനുണ്ടാകാവുന്ന വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും എത്രത്തോളമാണെന്ന് വിവരിക്കുകയും അന്നമയ കോശവും പ്രാണമയ കോശവും മനോന്മയ കോശവും വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അത്യുജ്വലമായി അനാറ്റമിയും ഫിസിയോളജിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് ജീവചൈതന്യത്തിന്റെ മഹത്വം പഞ്ചഭൂതത്തിൽ പഞ്ചവർഗത്തിലൂടെ ക്ഷേത്രജ്ഞൻ എന്ന ജീവചൈതന്യം എപ്രകാരമാണോ വർത്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരണവും ബ്രഹ്മചൈതന്യം സ്ഫുരിക്കുന്ന സ്ഥാവരജംഗമ വസ്തുക്കളുടെ വിവരണവും ഇതിനകത്ത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും സർവ ഉപനിഷത്തുക്കളുടെയും സാരം വിവരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സർവസാര ഉപനിഷത്ത് എന്ന് വിവരിക്കുന്നത് അടുത്തത് ശുഖരഹസ്യ ഉപനിഷത്ത് പരമേശ്വരൻ വേദവ്യാസപുത്രനായ ശുഖന് വേദ സംസ്കാര കർമ്മങ്ങളെ കുറിച്ച് ഉപദേശിക്കുന്നതാണ് ശുഖരഹസ്യ ഉപനിഷത്ത് ജപകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അതുപോലെ തന്നെ ജ വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിൽ ശ്രുതി എത്രത്തോളം ഉജ്ജ്വലമായി ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ വേദമന്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ച് അതിനോട് ധ്യാനം ചെയ്ത് ധ്യാനനിരതനായി പൂർണ്ണമായ ബോധവൽക്കരണത്തോടുകൂടി സമഗ്രമായ വേദവിദ്യാജ്ഞാനം സമ്പാദിച്ച് സ്വധർമ്മമനുഷ്ഠിച്ച് അന്യധർമ്മത്തിൻ്റെ വിദ്യാജ്ഞാനവും നേടണമെന്ന് വിവരിച്ച് ബ്രഹ്മവിദ്യയെക്കുറിച്ച് അത്യുജ്വലമായി ഓരോ വ്യക്തിയും അഗാധമായി പഠിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ശുഖരഹസ്യ ഉപനിഷത്തില് ഈശ്വരൻ തന്നെ മനുഷ്യന് വിവരിക്കുന്നതാണ് പതിനാലാമത്തെ ശുഖരഹസ്യ ഉപനിഷത്ത് പതിനഞ്ചാമത്തെ ഉപനിഷത്ത് തേജ ബിന്ദു ഉപനിഷത്ത് അതീന്ദ്രിയ ധ്യാനം ട്രാൻസഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ധ്യാനത്തെക്കുറിച്ചുള്ള വിവരണമാണ് തേജ ബിന്ദു ഉപനിഷത്തിലെ വിഷയം അതീന്ദ്രിയ ധ്യാനം എങ്ങനെയാണ് പരി പരിശീലിക്കേണ്ടത് അതിനാവശ്യമായ ശാരീരികമായ ആചാരങ്ങൾ ഭൗതികവും ആത്മീയവുമായ നിയന്ത്രണങ്ങൾ അതനുശാസിക്കേണ്ട രീതി സത്യത്തെക്കുറിച്ചും ദേവതമാരെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും ഉണ്ടായിരിക്കേണ്ട അറിവ് ചിന്തകളിലൂടെ ലഭിക്കേണ്ട അനുഭവം ലോഭം മോഹം ഭയം കാമം ക്രോധം ഇവയെല്ലാത്തിൽ നിന്നും ഉണ്ടായിരിക്കേണ്ട മുക്തി അതീന്ദ്രിയ